അധ്യായം പതിനാല് ഇസ്രയേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ രണ്ടാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ എരുശിലേമിൽ ഇരുപത്തൊമ്പത് സംവത്സരം വാണു എരുശിലേം കരുത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ എന്ന പോലെ അല്ല താനും തന്റെ അപ്പനായ യോവാശ് ചെയ്തതുപോലെ ഒക്കെയും അവൻ ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു രാജത്വം അവന് സ്ഥിരമായപ്പോൾ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത് താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ആ കുലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു അവൻ ഉപ്പു താഴ്വരയിൽ വെച്ച് മേരിൽ പതിനായിരം പേരെ കൊന്നു സേലയെ യുദ്ധം ചെയ്തു പിടിച്ച് അതിന് യോക്തേയൽ എന്ന് പേർ വിളിച്ചു അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു വരിക നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവായ യഹോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത് ലബാനോനിലെ മുൾപ്പടർപ്പ് ലബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്നാളയച്ച് പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നുപോകയിൽ മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏതോമ്മിരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നികളിച്ചിരിക്കുന്നു പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ കൊള്ളുക നീയും നിന്നോടുകൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന് എന്നാൽ അമസ്യാവോ കേട്ടില്ല ആകയാൽ ഇസ്രായേൽ രാജാവായ യഹോവാസ് പുറപ്പെട്ടു ചെന്നു യഹൂദയ്ക്കുള്ള ബേത്ഷെമേഷിൽ വെച്ച് അവനും യഹൂദ രാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ടു യഹൂദ ഇസ്രയേലിനോട് തോറ്റു ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി അഹസ്യാവിന്റെ മകനായ യഹോവാശിന്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രയേൽ രാജാവായ യഹോവാഷ് ബെസ്റ്റമേഷിൽ വെച്ച് പിടിച്ചിട്ട് എരുഷലേമിലേക്ക് വന്നു എരുഷലേമിന്റെ മതിൽ എഫ്രയീം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറ് മുഴം ഇടിച്ചു കളഞ്ഞു അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ണാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമരിയിലേക്ക് മടങ്ങിപ്പോയി യഹോവാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ പിന്നെ യഹോവാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ ഇസ്രയേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോരുബയാം അവനു പകരം രാജാവായി ഇസ്രയേൽ രാജാവായ യഹോവാഹസിന്റെ മകനായ യഹോവാഷിന്റെ മരണശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എരുഷലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ അവന്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്തു വെച്ച് കൊണ്ടുവന്ന് യരുഷലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു യഹൂദ ജനമൊക്കെയും പതിനാറ് വയസ്സ് പ്രായമുള്ള അസരിയാവെ കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവിന്റെ പതിനഞ്ചാം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ യോവാശിന്റെ മകൻ യോരോബയാം രാജാവായി ശമരിയിൽ നാൽപ്പത്തൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല ഗത് ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രയേലിന്റെ ദൈവമായ ഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രയേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി ഇസ്രയേലിന്റെ കഷ്ടത എത്രയും കഠിനം സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല ഇസ്രയേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രയേലിന്റെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് മായിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യാതെ യോവാച്ചിന്റെ മകനായ യോരോബയാം മുഖാന്തരം അവരെ രക്ഷിച്ചു യോരോബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദയ്ക്കുണ്ടായിരുന്ന ദമ്മേശക്കും ഹമാത്തും ഇസ്രയേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോരോബയാം ഇസ്രയേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ സെഖരിയാവ് അവന് പകരം രാജാവായി